ഭാരതീയ ജീവിത ചര്യകളിൽ ഏത് പൈതൃക ഗ്രന്ഥമെടുത്താലും ഏത് തരത്തിലുള്ള വീക്ഷണങ്ങളോ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ എടുത്താലും അവയ്ക്കെല്ലാം പരമമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് മനുഷ്യനെ സമഗ്രമായിട്ട് ഉയർത്തുക എന്നുള്ളത് മനുഷ്യൻ സമഗ്രമായിട്ട് ഉയർത്തുക എന്ന നിർദ്ദേശം കൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യൻ ഫിസിക്കലി ശാരീരികമായിട്ട് ഉയരണം ഇൻ്റലക്ച്വലി ഉയരണം സൈക്കോളജിക്കലി ഉയരണം സ്പിരിച്വലി ഉയരണം സോഷ്യലി ഉയരണം ഇക്കണോമിക്കലി ഉയരണം ഉയരണം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് വളരണം എന്ന് തന്നെയാണ് അപ്പം ഈ സമഗ്രമായൊരു നിർദ്ദേശം ഭാരതീയ ഋഷിവര്യന്മാർ ആചാര വിചാര അനുഷ്ഠാന സങ്കല്പങ്ങളിലൂടെ നമുക്ക് നൽകിയത് ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കാനൊരു ശ്രമം ആരംഭിക്കണം അപ്പോൾ ഏത് രീതിയിലാണ് അത് നിങ്ങളോട് വിവരിക്കുക ഏതെങ്കിലും ഒരു വിഷയമെടുത്താൽ മറ്റ് വിഷയങ്ങൾ മാറി നിൽക്കേണ്ടി വരും മാറ്റി നിർത്തേണ്ടി വരും അങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നല്ലൊരു അഭിപ്രായം മുമ്പിൽ വന്നത് ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലെ ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഓരോ ശ്ലോകവും വായിക്കുക അതിൻ്റെ അർത്ഥം പറയുക അതിനുശേഷം അതിൻ്റെ സന്ദേശങ്ങൾ പറയുക ആ സന്ദേശങ്ങളിലൂടെ ഭാരതീയ പൈതൃകത്തിൻ്റെ മറ്റെല്ലാ നിർദ്ദേശങ്ങളും ഭാരതീയ പൈതൃകത്തിൻ്റെ മറ്റെല്ലാ സന്ദേശങ്ങളും അതും സമർപ്പിക്കുക അപ്പോൾ ചില ചാനലുകളിൽ ഞാൻ കൊടുക്കാറുണ്ട് ഒരു പ്രത്യേക ദിവസം അത് ആചാരമായിരിക്കും അടുത്ത ദിവസം ഭാരതീയ ആത്മീയത മൂന്നാമത്തെ ദിവസം ഭാരതീയ ഗ്രന്ഥങ്ങൾ നാലാമത്തെ ദിവസം ഭാരതീയ ശാസ്ത്ര സാങ്കേതിക പൈതൃകം അഞ്ചാമത്തെ ദിവസം ഭാരതീയ ജീവിത സന്ദേശം ആറാമത്തെ ദിവസം ഭാരതത്തിൻ്റെ ചിന്താധാരകൾ ലോകമെമ്പാടുമുള്ള ജനത എങ്ങനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ നിരാകരിക്കുന്നു തിരസ്കരിക്കുന്നു അതേപോലെ ഒരു ആവർത്തനം ഇവിടെ വരികയാണെങ്കിൽ അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വിരസത തോന്നും അതിൻ്റെ തനിയാവർത്തനമായിട്ട് അതുകൊണ്ട് ഭാരതീയ സന്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിന് തികച്ചും നൂതനമായ ഒരു വീക്ഷണം ഉണ്ടാവണം മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചതും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ അംഗീകരിച്ചതും ഭഗവത്ഗീതയുടെ ഒരു അധ്യായം എടുക്കുക എന്നിട്ട് അതിലൂടെ സമഗ്രമായ സന്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക എത്ര കാലം സാധിക്കുന്നുവോ അത്രയും കാലം ഭാരതീയ പൈതൃകം അനന്തമാണ് അതിലെ സന്ദേശങ്ങൾ സനാതനമാണ് ദേശത്തിനും കാലത്തിനും മതത്തിനും പ്രായത്തിനും ഭാഷയ്ക്കും വർഗ ലിംഗവ്യത്യാസങ്ങൾക്കും ലിംഗ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ടുള്ള ഈ നാടിൻ്റെ സന്ദേശങ്ങൾ എത്ര കാലമെടുത്ത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചാലും അതിനൊരാരംഭം ഉണ്ട് എന്നല്ലാതെ അതിനൊരവസാനം ഉണ്ടാവില്ല അത് ആകാശം പോലെ പടർന്ന് പകർന്ന് വിരിഞ്ഞു നിൽക്കുന്നു സമുദ്രം പോലെ പരപ്പുമുണ്ട് അതിന് ആഴവുമുണ്ട് കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തികളുടെ നിലവാരമനുസരിച്ച് ഇവയ്ക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കനുയോജ്യമായ വിധത്തിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങൾ ആചാര വിചാര വിശ്വാസങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ മനുഷ്യൻ്റെ സമഗ്രമായ വികസനത്തിന് integrated growth development and progress അതിന് വേണ്ടി സമർപ്പിക്കണം അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പല മതങ്ങളും പറയുന്നു ദൈവം ഈശ്വരൻ പാപം പാപമോചനം പുണ്യം സ്വർഗം ഇതെല്ലാം പറയുന്നു ഇത് ഭാരതീയ ഗ്രന്ഥങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ വിവരിക്കുന്നുള്ളൂ ഈ പാപം പുണ്യം സ്വർഗം നരകം ഇതെല്ലാം ജീവിതത്തിൽ ചെറിയ ചെറിയൊരംശമാണ് അതും സാധാരണ നിലവാരത്തിലുള്ള വ്യക്തികളെ തെറ്റുകൾ അധർമ്മങ്ങൾ ചെയ്യിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണതെല്ലാം ഭാരതീയ വീക്ഷണം പാപത്തിൽ നിന്ന് മോചനം നേടലും പുണ്യം നേടി സ്വർഗത്തിലേക്ക് പോകലുമല്ല മറിച്ച് ഭാരതീയ വീക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സമഗ്രമായിട്ട് ഉയർത്തുക ഒരു മനുഷ്യനെ സമഗ്രമായിട്ട് വളർത്തുക ആ സമഗ്രമായിട്ട് എന്ന വാക്ക് ഇമ്പോർട്ടൻ്റാണ് മറ്റു മതങ്ങൾ സ്പിരിച്വാലിറ്റിയും റിലീജിയനും മാത്രം മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഭാരതീയർ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ ധാർമ്മികമായ ജീവിതം സമ്പൽ സമൃദ്ധമായ ജീവിതം ധർമ്മ അർത്ഥം കാമം ജീവിതത്തിൽ മനുഷ്യന് എന്തിനോടെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ജീവിതം അതിനുശേഷം ഇതിൽ നിന്നെല്ലാമുള്ള മോചനം മോക്ഷം ഇങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഭാരതീയ ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് വിവരിക്കുമ്പോൾ കേൾക്കുന്നവരെന്നും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം ഈ ഒരു പ്രഭാഷണ പരമ്പരയുടെ ഈ ഒരു അവതരണത്തിൻ്റെ ലക്ഷ്യം നിങ്ങളെ എല്ലാവരെയും പുണ്യാത്മാക്കളല്ല നിങ്ങളെ എല്ലാവരുടെയും പാപമോചനമല്ല മറ്റൊരർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അന്ത്യവിധി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദൈവം ജഡ്ജിയെ പോലെ ഒരു വിധി തരണം നിങ്ങളുടെ പാപമെല്ലാം ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ട് ഇതാ ഇല്ലാതെയായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ഒരു അന്ത്യവിധിക്ക് വേണ്ടിയല്ല ഇങ്ങനെ ഒരു പ്രഭാഷണ പഠന പരമ്പര സമർപ്പിക്കുന്നത് അതിന് പ്രധാന ലക്ഷ്യം അതിനുള്ള ഉദ്ദേശം മാർഗം എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തെ ദിവസത്തേക്ക് ഉയർത്തുക വളർത്തുക ഇന്നലെ ചെയ്ത തിന്മകൾ ഇന്ന് എന്ന ദിവസത്തേക്ക് കടക്കുമ്പോൾ ഒന്നുകിൽ ആ തിന്മകൾ ഇല്ലാതെയാക്കുക അല്ലെങ്കിൽ തിന്മകളുടെ അളവ് നിരന്തരം കുറയ്ക്കുക ഇന്നലെ ചെയ്ത നന്മകളേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യാൻ ഇന്ന് അവസരം നൽകുക ഇന്നത്തേതിനേക്കാൾ നാളെ കൂടുതൽ വളരാനും ഉയരാനും വേണ്ടിയുള്ള കർമ്മപന്ഥാവിലൂടെ മുമ്പോട്ട് പോവുക അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകമുണ്ട് ഭഗവത്ഗീത ഞാൻ തുടങ്ങിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിലേക്ക് കടക്കുള്ളൂ അതിനിടയ്ക്ക് പറയുന്നത് മാത്രം ഭഗവത്ഗീതയിൽ ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ വരിയിൽ പറയുന്നു ഉദ്ധരേതാത്മനാത്മാനം അവനവനെ അവനവൻ ഉയർത്തുക ന ആത്മാനം അവസാദയേ അവനവനെ അവനവൻ താഴ്ത്താതിരിക്കുക ആത്മൈവ ഹ്യാത്മനോ ബന്ധു അവനവൻ്റെ ബന്ധു അവനവനാണെന്ന് തിരിച്ചറിയുക ആത്മൈവ രിപുരാത്മന അവനവൻ്റെ ശത്രുവും അവനവനാണെന്ന് തിരിച്ചറിയുക അവനവനെ അവനവൻ്റെ ശത്രുവാക്കാതിരിക്കുക ഇത് മാത്രമാണ് സനാതനധർമ്മത്തിൻ്റെ ലക്ഷ്യം ഇതാണ് സനാതനധർമ്മത്തിൻ്റെ മാർഗം ഇതാണ് സനാതനധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ലക്ഷ്യമിടുന്നതും അവനവൻ അവനവനെ വളരുന്ന വളർത്തുന്നതോടൊപ്പം അവനവൻ്റെ കുടുംബത്തെ വളർത്തുക സമൂഹത്തെ വളർത്തുക രാഷ്ട്രത്തെ വളർത്തുക അവനവനെ അവനവൻ അപകീർത്തിപ്പെടുത്താതിരിക്കുന്നതോടൊപ്പം അവനവൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കുക നമ്മുടെ എല്ലാവരുടെയും ബന്ധു നമ്മളാണെന്നറിയുക നമ്മളുടെ ശത്രു നമ്മളാകാതിരിക്കാൻ ശ്രമിക്കുക ഈ ഒരു വരിയുടെ വിവരണമായിരിക്കും അടുത്ത ദിവസവും നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ കുറേ മുമ്പോട്ട് പോയതിന് ശേഷമായിരിക്കും നമ്മൾ ഭഗവത്ഗീതയിലേക്ക് കടക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാനശിലയായ ഒരു സന്ദേശമാണ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ വരി അത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഭാരതീയമായ ചിന്താധാരകളിൽ സനാതനധർമ്മത്തിൽ ദൈവഭയത്തോടുകൂടി നിന്ന് ദൈവത്തിനെ സന്തോഷിപ്പിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ സ്തുതിക്കലും നമ്മുടെ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ മണിയടിക്കലും അല്ല സനാതനധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സനാതനധർമ്മം അവനവനെ വളർത്താനും അവനവനുമായി ബന്ധപ്പെട്ടവരെ തളർത്താതിരിക്കാനും ചൈതന്യവത്തായി മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം മാനവരാശി ഇവയെ എല്ലാത്തിനെയും അനുനിമിഷം നന്മയിലേക്ക് നയിക്കാനുമുള്ള ഒരു പന്താവ് നൽകുന്നു ധർമാർത്ഥ കാമമോക്ഷത്തിലൂടെ അതിന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശമാണ് ഭഗവത്ഗീതയിലെ ഒരു വരി ഇന്നലെ പറഞ്ഞതിൽ നിന്നെടുത്ത നാല് സന്ദേശങ്ങൾ അവനവനെ അവനവൻ ഉയർത്തുക അവനവനെ അവനവൻ അവഹേളിക്കാതിരിക്കുക അവനവൻ്റെ ബന്ധു അവനവനാണെന്നറിയുക അവനവൻ്റെ ശത്രു അവനവനാകാതിരിക്കാൻ ശ്രമിക്കുക ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന elevate yourself develop yourself progress yourself march forward by yourself അവനവനെ അവനവനെ ഉയർത്തുക never denigrate yourself never belittle yourself never degrade yourself never make fun of yourself അവനവനെ അവനവൻ ഇടിച്ച് താഴ്ത്താതിരിക്കുക തകർക്കാതിരിക്കുക remember that you are your own relative you are your own guide you are your own master you are your own director ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന ഏതൊരു വ്യക്തിയും ലോകത്തിൽ ക്രിമിനൽ തെറ്റുകൾ ചെയ്യുന്നത് അവനവൻ്റെ അകത്തുള്ള തോന്നലുകളെ പ്രാവർത്തികമാക്കലാണ് അപ്പം അവനവൻ്റെ മനസ്സാണ് അവനവനെ നശിപ്പിക്കാൻ സ്റ്റാർട്ടിങ് പോയിൻ്റ് വീരപ്പൻ വീരപ്പനായത് വീരപ്പൻ്റെ ആയതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ സദ്ദാം ആയത് അദ്ദേഹത്തിൻ്റെ ആയതുകൊണ്ടാണ് കായംകുളം കൊച്ചുണ്ണിയും ഫൂലൻ ദേവിയും ആയത് അവരുടെ മനസ്സിൽ ആ പന്താവ് ശരി എന്ന ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അവനവൻ്റെ ശത്രു അവനവനാണ് എന്ന് തിരിച്ചറിയണം അപ്പോൾ യഥാർത്ഥത്തിൽ അവനവനെ അവനവൻ ഉയർത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിന് ഞാനൊരു സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അധ്യാപകനിൽ നിന്ന് കാൽഭാഗം പഠിക്കണം അവനവൻ തന്നെത്താനെ അറിഞ്ഞ് കാൽഭാഗം അറിവ് നേടണം അവനവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവനവൻ കാൽഭാഗം നേടണം അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിലൂടെ നേടാൻ ശ്രമിക്കണമെന്നല്ല നേടണം അപ്പോൾ ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ശേഷം കാലക്രമേണ ച നമ്മുടെ ധർമ്മശാസ്ത്രത്തിലും ചാണക്യൻ്റെ ശുക്ര നീതിസാരത്തിലും ശുക്രനീതിസാരത്തിലുമെല്ലാം വിവരിക്കുന്നൊരു സന്ദേശമാണിത് അവനവൻ ഉയരണമെങ്കിൽ വളരണമെങ്കിൽ ഉണരണമെങ്കിൽ അതിനേറ്റവും നന്മ നിറഞ്ഞത് അറിവ് നേടണം അതാണ് നമ്മുടെ ഭാരതീയ സന്ദേശത്തിൽ തമസോമാ ജ്യോതിർഗമയ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശം സ്വീകരിച്ച് വളരണം ഉയരണം ആ ജ്ഞാനമാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയുടെ പെരുമാറ്റവും അതില്ലാത്ത വ്യക്തികളുടെ പെരുമാറ്റവും വ്യത്യാസം ഉണ്ടാവും അതേപോലെ അന്ധവിശ്വാസങ്ങളുള്ള വ്യക്തികളെ യഥാർത്ഥ അറിവ് കൊടുത്ത് പഠിപ്പിച്ചാൽ അവർ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടും എൻ്റെ ദൈവം മാത്രമാണ് ശരി എൻ്റെ പുസ്തകം മാത്രമാണ് ശരി എൻ്റെ വഴി മാത്രമാണ് ശരി എൻ്റെ ദേവാലയം മാത്രമാണ് ശരി മറ്റെല്ലാം സാത്താൻ്റേതാണ് മറ്റെല്ലാം തികച്ചും നെഗറ്റീവാണ് എന്ന് പറയുന്ന ധാരാളം മതപണ്ഡിതന്മാരുണ്ട് എൻ്റേത് മാത്രം ശരിയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരാണ് ഈ ലോകത്തിന് ശാപമായി തീരുന്നത് അവരാണ് ധാരാളം അനുയായികളെ ഉണ്ടാക്കി അവസാനം സമൂഹത്തിനെ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഘടിപ്പിക്കുന്നത് ഈ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവരെ ഒന്ന് പഠിപ്പിക്കാൻ വലിയ വിഷമാണ് കാരണം അവർ കണ്ണുമടച്ച് ഇത് രാത്രിയാണെന്ന് പറയുന്ന അവരിൽ മാറ്റമുണ്ടാക്കാൻ സമൂഹം നല്ല രീതിയിൽ പരിശ്രമം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം സമൂഹത്തിലെ വലിയൊരു ശതമാനം ജനതയെ എൻ്റെ ദൈവം എൻ്റെ പുസ്തകം എൻ്റെ ആലയം എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളതെല്ലാം തിന്മ നിറഞ്ഞതാണെന്ന് പറയുന്ന ആ പുരോഹിതന്മാരോടും അനുയായികളോടും അറിവിൻ്റെ വെളിച്ചം കൊടുത്ത് പറയണം ലോകത്തിലേതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും അതിലെ നന്മകൾ സ്വീകരിക്കണം ലോകത്തിൽ ഏതെല്ലാം ആചാര്യന്മാരുണ്ടെങ്കിലും അതിലെ നന്മകൾ സ്വീകരിക്കണം ലോകത്തിൽ ഏതെല്ലാം രീതികളുണ്ടെങ്കിലും അതിലെ നന്മകൾ എന്ന് പറഞ്ഞ് ദൈവത്തെ ഭയപ്പെടുന്നത് എന്തിനാണെന്ന് കൂടി ചോദിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പോലീസുകാരനെ ഭയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് പോലീസുകാരനെ ഭയമില്ല റോട്ടിൽ കൂടെ നടക്കുമ്പോൾ പോലീസുകാരൻ വന്നു നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവില്ല പോലീസ് വാഹനം വന്നാലും ഭയം ഉണ്ടാവില്ല ചിലർക്ക് ഭയം ഉണ്ടാവും എന്താ അതിന് കാരണം ഉള്ളിലിരിപ്പ് ശരിയല്ല കള്ളത്തരമുണ്ട് അപ്പോൾ ദൈവത്തിനെ ഭയപ്പെടുന്നവരുടെ ഉള്ളിലിരിപ്പ് ശരിയല്ല പ്രവർത്തനത്തിലും വാക്കുകളിലും കള്ളത്തരമുള്ളത് കൊണ്ടാണ് അവർ കരുണാവാരിധിയായ ദൈവത്തെ ഭയപ്പെടുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവത്തെ ഭയപ്പെടണം എന്നെല്ലാം പറയുന്നവരുടെ മനസ്സിനകത്തുള്ള അന്ധകാരവും അന്ധവിശ്വാസവും മാറ്റണമെങ്കിലും നമുക്ക് അറിവിൻ്റെ പ്രകാശം വേണം ആ അറിവാണ് നമുക്ക് ജീവിതത്തിൽ വെളിച്ചമേ നയിച്ചാലും എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ആ വെളിച്ചമാണ് നമ്മളെ നയിക്കേണ്ടത് ഇരുട്ടല്ല നമ്മളെ നയിക്കേണ്ടത് ബൈബിളിലൊരു വരിയുണ്ട് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെന്ന് ഒരു പക്ഷേ അന്ന് യേശു ക്രിസ്തുവിനെ പൂജിക്കാൻ വന്നവരെ തന്നെ ആയിരിക്കും യേശുദേവൻ അങ്ങനെ പറഞ്ഞത് ഇന്നും അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് യേശുദേവൻ്റെ പേരിൽ ഇതേമാതിരിയുള്ളവർ ചെയ്യുന്നത് ഒരു മതത്തിനെയും ചൂണ്ടിക്കാണിച്ചതല്ല മറിച്ച് മതത്തിൻ്റെ പേരിൽ അന്ധകാരം പരത്തുന്നവരെ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണ് നന്മ നിറഞ്ഞ അറിവ് സ്വീകരിക്കുക നന്മ നിറഞ്ഞ അറിവ് ഏത് ഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും സ്വീകരിക്കുക അത് ഭയപ്പാടില്ലാതെ സ്വീകരിക്കുക തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുക അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരസ്കരിക്കാനുള്ള ഒരു മനസ്സ് തുറന്ന മനസ്സുണ്ടാവാം ആ അറിവിൽ കുറവുകളുണ്ടെങ്കിൽ അതിൽ അത് നികത്താനുള്ളൊരു മനസ്സുണ്ടാവാം ആ അറിവ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് യോജിച്ചതല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് യോജിക്കുന്നത് ആക്കി മാറ്റാൻ ശ്രമിക്കുക മോഡിഫൈ ചെയ്യുക അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കലാണ് അള്ളാഹുവിൻ്റെയോ യഹോവയുടെയോ മഹാവിഷ്ണുവിൻ്റെയോ അടുത്ത് ചെന്നിരിക്കാനുള്ള യജ്ഞമല്ല നമ്മൾ ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള യജ്ഞവുമല്ല സ്വർഗം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജീവിതത്തിൽ തടസ്സങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളതാണ് സ്വർഗം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആകാശത്തിൻ്റെ മുകളിൽ ഒരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അമേരിക്കക്കാർ തൊള്ളായിരത്തോളം സാറ്റലൈറ്റ് വിട്ടിട്ടുണ്ട് റഷ്യക്കാർ എത്രയാ മിസൈൽ വിട്ടിരിക്കുന്നതെന്ന് കേരളത്തിലെ ഭരണാധികാരികൾക്കേ അറിയുള്ളൂ ബാക്കി ആർക്കും അറിഞ്ഞൂടാ അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും മിസൈലും ഇത്രയും സാറ്റലൈറ്റും ഇത്രയും റോക്കറ്റും ആകാശത്തിലേക്ക് പോയിട്ടും ഒന്നും സ്വർഗവുമായിട്ട് ഇടിച്ചില്ലല്ലോ അതിൻ്റെ അർത്ഥം ആകാശത്തിലാണ് സ്വർഗം എന്ന ധാരണ തെറ്റാണെന്ന് തന്നെയാണ് ആകാശത്തിലല്ല സ്വർഗം സ്വർഗം ഉയർന്ന ഒരവസ്ഥയാണ് എലിവേറ്റഡ് സ്റ്റാറ്റസ് ഒരു സ്റ്റേറ്റ് ഓഫ് എലിവേഷൻ അതാണ് സ്വർഗം നരകം എന്ന് പറഞ്ഞാൽ എന്താണ് ഡിപ്രസ്ഡ് സ്റ്റേറ്റ് താഴ്ന്ന ഒരവസ്ഥ അപ്പം നമ്മൾ താഴ്ന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക എന്തൊരു നരകമാണ് ഇവിടെ എന്നല്ലേ പറയുക ഉയർന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക അയാൾക്കിപ്പോൾ എന്തിൻ്റെ കുറവാണ് അയാളിങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്നു ഉയർന്നു ഇപ്പോൾ സ്വർഗത്തിൻ്റെ അവസ്ഥയിലല്ലേ സ്വർഗത്തിലല്ലേ ജീവിക്കണേ എന്നല്ലേ പറയുക അപ്പോൾ എലിവേറ്റഡ് പൊസിഷനാണ് സ്വർഗം എവിടത്തെ ജീവിതത്തിലെ ഭൂമിയിലെ ജീവിതത്തിലെ മരണത്തിന് ശേഷമുള്ളതല്ല മരണത്തിന് മുമ്പുള്ളൊരവസ്ഥയാണെന്ന് തന്നെ വിചാരിക്കാം അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ വളരാനും ഉയരാനുമെല്ലാം ശ്രമിക്കുന്നത് ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ടാണ് അതിനറിവ് വേണം അന്ധകാരമാകുന്ന അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കണം എൻ്റേത് മാത്രമാണ് ശരി എന്ന ധാരണ മാറ്റണം ദൈവഭയം മാറ്റണം നിങ്ങൾക്ക് വീടും പറമ്പും ലോട്ടറി ടിക്കറ്റുമെല്ലാം ദൈവം തരുമെന്ന ധാരണ മാറ്റണം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളുണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് വേണ്ടത് ഉണ്ടാവേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം കേൾക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരേണ്ടതിനെക്കുറിച്ചും ഉയരേണ്ടതിനെക്കുറിച്ചും ഈ ലോകത്തിലെ ജീവിതം സ്വർഗസമാനമാക്കുന്നതിനെക്കുറിച്ചുമാണ് കേട്ടത് ഇനി നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ട് വളരാൻ എന്താ ചെയ്യുക നമ്മൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് ആത്മാവ് പരമായിട്ട് ആത്മീയമായിട്ടല്ല ആത്മാവ് പരമായിട്ട് physical growth mental growth spirit based growth ഇതിനാണ് സ്പിരിച്വൽ എന്ന് പറയുക ബോഡി മൈൻഡ് ആൻഡ് സോൾ ഇത് നിങ്ങൾ ഈ മൂന്ന് വാക്കുകൾ എന്നും ഓർമ്മിക്കണം സനാതനധർമ്മത്തിൽ ഭാരതീയ ചിന്താധാരകളിൽ എത്രായിരം പുസ്തകങ്ങളാണ് ഉള്ളത് ക്രിസ്ത്യാനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ മുസ്ലിമിനും ഒരു പുസ്തകമേ ഉള്ളൂ ബുദ്ധ മതക്കാർക്ക് മഹായാന പ്രസ്ഥാനത്തിന് ഒരു പുസ്തകമുണ്ട് ഹീനയാന പ്രസ്ഥാനക്കാർക്ക് ഒരു പുസ്തകമുണ്ട് സിഖുകാർക്ക് ഗുരു ഗ്രന്ഥ സാഹിബ് ഒരു പുസ്തകമേ ഉള്ളൂ ജൈനമതക്കാർക്കും ഒരു പുസ്തകമേ ഉള്ളൂ ഹിന്ദുക്കൾക്ക് മാത്രം ഒരു പുസ്തകമല്ല ഉള്ളത് ഏതാണ്ട് രണ്ടായിരത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട് ഫൗണ്ടേഷൻ ലിറ്ററേച്ചറാണ് ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണോ ബൈബിള് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ ഖുറാൻ അതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കൾക്ക് രണ്ടായിരം ഉണ്ട് പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് കമൻ്ററികളുണ്ട് അത് ഏതാണ്ട് പതിനായിരത്തോളം വരും സംസ്കൃതത്തിൽ എഴുതിയത് പിന്നെ അവയ്ക്ക് ഉപാഖ്യാനങ്ങളുണ്ട് സബ് കമൻ്ററീസ് ഉണ്ട് അത് ഒരു ലക്ഷത്തോളം വരും ഹിന്ദുക്കൾക്ക് എന്തിനാ ഇത്രയും ഗ്രന്ഥങ്ങൾ അതിന് വ്യക്തി വ്യക്തമായ മറുപടി നമ്മുടെ പൂർവികർ തരുന്നുണ്ട് പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകൾ രചിച്ച ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു പതിനായിരം വർഷത്തെ ചരിത്രം ഇന്ന് പുരാവസ്തു ഗവേഷകരുടെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ സാധിക്കുന്ന ആ സംസ്കാരത്തിൻ്റെ രചയിതാക്കൾക്ക് സൃഷ്ടാക്കൾക്കറിയാമായിരുന്നു ഒരു പുസ്തകത്തിലൂടെ മനുഷ്യൻ ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഒരു പുസ്തകത്തിലൂടെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഭാരതീയ ഋഷിവര്യന്മാർക്കറിയാമായിരുന്നു ഒരു ആചാര്യൻ വിചാരിച്ചാലും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഭാരതീയർക്കറിയാമായിരുന്നു ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും ഭാരതീയർക്കറിയാമായിരുന്നു ഒരു വിഷയത്തിൽ മാത്രം പുസ്തകം എഴുതിയാൽ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും അതിൽ നിന്ന് ലഭിക്കില്ല എന്നും ഭാരതീയർക്കറിയാമായിരുന്നു അപ്പം നാല് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു പുസ്തകം പോരാ ഒരാചാര്യൻ പോരാ ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥം പോരാ ഒരു വിഷയത്തിൽ എഴുതിയ അറിവ് പോരാ ഈ നാലും നിങ്ങൾ പഠിക്കണം കേട്ടോ കേട്ടാൽ പോരാ ഒരു ആചാര്യൻ വിചാരിച്ചാൽ അത് ഏത് മതത്തിലെ ആചാര്യനാണെങ്കിലും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല ഒരു പുസ്തകം അത് എത്ര വലിയ പുസ്തകമായിക്കൊള്ളട്ടെ ആ ഒരു പുസ്തകത്തിലൂടെ മനുഷ്യൻ ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധിക്കുമെന്ന് ധരിക്കുന്നത് അബദ്ധമാണ് ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകത്തിലുള്ളത് കൊണ്ട് മനുഷ്യരാശി പുരോഗമിക്കുമെന്ന് ധരിക്കുന്നത് തെറ്റല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ആറാം തീയതിയാണ് ഭാരതത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ആറാം തീയതി നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു അതായത് ഏതാണ്ട് അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അംഗീകരിച്ചത് ഈ അറുപത് വർഷം കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ എത്ര അമെൻഡ്മെൻറ്റാണ് വരുത്തിയിരിക്കുന്നത് എത്ര ഭാഗങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്തു എത്ര ഭാഗങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്തു അപ്പം നല്ല വിദ്യാഭ്യാസമുള്ളവർ എഴുതിയ ഭരണഘടന പോലും ആയിരക്കണക്കിന് പേജുകൾ എഴുതുകയും നൂറുകണക്കിന് പേജുകൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ ഏത് ഗ്രന്ഥത്തിലും അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തണം അത് വരുത്താതെ കുറേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ പുസ്തകം അതേപോലെ പഠിച്ചോളണം എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറി ഒച്ചയെടുക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് അങ്ങനെ മാറ്റം വരുത്തിയ ഒരേ ഒരു ധർമ്മമാണ് ഹിന്ദുധർമ്മം അതുകൊണ്ടാണ് നമുക്ക് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ഉണ്ടായത് അതുകൊണ്ടാണ് നമ്മളുടെ ആദികാവ്യമായ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള രാമായണം തന്നെ മലയാളത്തിൽ എത്ര രാമായണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ ഇരുന്നൂറ്റി നാൽപ്പതോളം രാമായണമുണ്ട് തെലുങ്കിൽ എത്ര രാമായണമുണ്ട് നാനൂറ്റി എൺപത് രാമായണമുണ്ട് തമിഴിൽ എത്രയാ ഉള്ളതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഒരാൾ പറഞ്ഞു മുന്നൂറ്റി ഉണ്ടെന്ന് അപ്പോൾ ഈ രാം വാൽമീകി രാമായണം എഴുതിയ മാതിരിയല്ല തുളസീദാസൻ രാമായണം എഴുതിയത് അതുപോലെയല്ല തുഞ്ചത്ത് എഴുത്തച്ഛൻ രാമായണം എഴുതിയത് അതുപോലെയല്ല കമ്പർ രാമായണം എഴുതിയത് എന്താ കാരണം ദേശവും കാലവും മാറുന്നതനുസരിച്ച് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അതിനെ നവീകരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഒരു ആചാര്യൻ ഒരു പുസ്തകം ഒരു കാലഘട്ടത്തിൽ എഴുതിയത് ഒരു വിഷയം അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല അതിങ്ങനെ കൂട്ടിച്ചേർക്കാൻ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് രണ്ടായിരം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പതിനായിരത്തോളം കമൻ്ററികൾ വ്യാഖ്യാനങ്ങൾ ഒരു ലക്ഷത്തോളം ഉപാഖ്യാനങ്ങൾ ഉണ്ടായത് അത് കഴിഞ്ഞിട്ടും ഭാരതീയർ പറഞ്ഞു നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ നമ്മുടെ പൈതൃകത്തിൻ്റെ വിഷയങ്ങളിൽ എഴുതണമെങ്കിൽ എഴുതിക്കോളാൻ പറഞ്ഞു ആരും ആരെയും തൂക്കിക്കൊല്ലില്ല കൈവെട്ടില്ല ഏതെങ്കിലും ചോദ്യം ചോദിച്ചു എന്നുള്ളത് കൊണ്ട് അവനെ അടിമുടി നശിപ്പിക്കുകയൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് മഹാവിഷ്ണുവിനെതിരെ എഴുതണമെങ്കിൽ എഴുതാം വേദത്തിനെതിരെ എത്ര പേരാണ് എഴുതിയിരിക്കുന്നത് അവരുടെ ആരുടെയും തലയൊന്നും വെട്ടാൻ ഹിന്ദുക്കൾ പറഞ്ഞിട്ടില്ല ആരുടെ അടുത്തും അവർ പാപികളാണെന്നും പറഞ്ഞിട്ടില്ല അവർ നരകത്തിൽ പോവുള്ളൂ എന്നും പറഞ്ഞിട്ടില്ല എന്താ കാരണം അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം ഭാരതീയർ അനുവദിച്ചിരുന്നു നിങ്ങൾക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എതിർക്കാൻ സ്വാതന്ത്ര്യമുണ്ട് തിരസ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അവയെ ചില കാര്യങ്ങൾ നമുക്ക് കഥകളായിട്ട് കേൾക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അനുഭവങ്ങളായിട്ട് വിവരിച്ചു കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് സന്ദേശങ്ങളായിട്ട് വിവരിച്ചു കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ട് മാത്രമാണ് സനാതനധർമ്മം കഴിഞ്ഞ ആയിരത്തോളം വർഷം വിദേശാക്രമണത്തിന് വിധേയമായിട്ട് നശിക്കാത്തത് ആലോചിച്ച് നോക്കുക എ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുഹമ്മദ് ഗസനി ആദ്യമായിട്ട് വന്നത് അന്ന് മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി വരെ വിദേശികളായി നാട് ഭരിച്ചത് അതിനുശേഷം ഭാരതത്തിൻ്റെ ശരീരവും വിദേശ വീക്ഷണവുമുള്ളവരാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഭാരതം ഭരിക്കുന്നത് ഇന്ത്യക്കാരല്ല എന്നിട്ടും ഈ ധർമ്മം നശിക്കാത്തത് എന്തുകൊണ്ടാണ് തുറന്നൊരു മനസ്സ് നന്മകൾ എവിടെയുണ്ടെങ്കിലും സ്വീകരിക്കാനുള്ള മനസ്സ് വിമർശിക്കാനും തിരുത്താനും ഉയർത്താനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു ജനതതിയായിരുന്നു ഈ സംസ്കാരത്തെ മുമ്പോട്ട് കൊണ്ടുപോയത് നമ്മുടെ ഭാരതീയരാരും പറഞ്ഞിട്ടില്ല എൻ്റെ ഈശ്വരൻ മാത്രം ശരി എൻ്റെ പുസ്തകം മാത്രം ശരി എൻ്റെ ആചാര്യൻ മാത്രം ശരി എൻ്റെ ആരാധനാ കേന്ദ്രങ്ങൾ മാത്രം ശരി എൻ്റെ ആരാധനാ രീതി മാത്രം ശരി എന്ന് ഒരു ഭാരതീയനും പറഞ്ഞിട്ടില്ല എവിടെയെല്ലാം ശരിയുണ്ടോ അതെല്ലാം എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അത് അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾ ഈ ഹിന്ദു ദൈവത്തെ എങ്ങനെയെല്ലാം ചിത്രീകരിച്ചാലും ചില ചാനലുകളിലൊക്കെ മിമിക്രി കാണിക്കാറുണ്ട് നാരദനെയും വിശ്വാമിത്രനെയും എന്നിട്ടും പ്രതികരിക്കാത്തത് എന്താ വേറെ ഏതെങ്കിലും മതത്തിലാണത് സംഭവിച്ചെങ്കിൽ ആ ചാനലിൻ്റെ കാര്യം കൃഷ്ണ രാമ ഗോവിന്ദ അത്ര സ്വാതന്ത്ര്യമുള്ള മതങ്ങളാണുള്ളത് ഇപ്പോൾ പക്ഷേ അതിലൊന്നും പ്രതികരിക്കാത്തത് എന്താണ് അതിനൊരു ലക്ഷ്യമുണ്ട് അങ്ങനെ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഭാരതം നിരാകരിച്ചിട്ടില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വേറൊരാൾ പറയുകയുണ്ടായി ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ അതല്ല കൃഷ്ണനെന്ന് അപ്പോഴും ശ്രീകൃഷ്ണന് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം സ്വതന്ത്രമായി ചിന്തിക്കാനും അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താനും നമുക്ക് വിലയിരുത്താനും നമുക്ക് വിമർശിക്കാനും സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നൽകിയത് കൊണ്ടാണ് ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് വിഷയങ്ങൾ ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ ആയിരക്കണക്കിന് ആരാധനാരീതികൾ ആയിരക്കണക്കിന് ദേവതാ സങ്കല്പങ്ങളെല്ലാം ഉണ്ടായത് ഇതെല്ലാം ആവശ്യമാണ് മക്കളെ പ്രണാമം മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഭാരതീയ ജ്ഞാന വിജ്ഞാന ശാഖകളെക്കുറിച്ചുമെല്ലാം ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ടെന്നും പതിനായിരത്തോളം വ്യാഖ്യാനങ്ങളുണ്ടെന്നും ഒരു ലക്ഷത്തോളം ഉപാഖ്യാനങ്ങളുണ്ടെന്നും വിവരിക്കുകയുണ്ടായി ധാരാളം വ്യക്തികൾ വിവിധ മതങ്ങളിൽപ്പെട്ടവർ എന്നോട് ചോദിക്കാറുണ്ട് സാറേ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് ബൈബിളുണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് ഖുറാനുണ്ട് സാറിൻ്റെ മതഗ്രന്ഥം ഏതാണെന്ന് ഞാൻ അവരോട് പറയാറുണ്ട് ഞങ്ങൾക്ക് ഒരു മതഗ്രന്ഥം അല്ല ഉള്ളത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് മതഗ്രന്ഥമേ ഇല്ല കാരണം സനാതനധർമ്മം ഒരു മതമല്ല യേശുക്രിസ്തു പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് എന്നൊന്നും ധരിച്ചേക്കല്ലേ എന്നാലും ഞാൻ പറയുന്നു നേടും ഉള്ളൂ യേശുക്രിസ്തുവിൻ്റെ അനുയായികളായവരെ ക്രൈസ്തവരെന്ന് പറയുന്നു പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുശാസകരെ മുസ്ലിങ്ങളെന്ന് പറയുന്നു ശ്രീബുദ്ധൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവരെ ബുദ്ധരെന്ന് പറയുന്നു പിന്നെ ജൈനര് അങ്ങനെ കുറേ പേരുണ്ട് സിഖുകാർ പക്ഷേ ഹിന്ദുക്കൾ എന്ന് പറയുന്നവരാരാണ് അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ അനുശാസകരാരാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു സന്യാസി പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെയാണോ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദു എന്ന് പേരായിട്ടുള്ള ആരുമില്ല ഹിന്ദുജ എന്ന് പേരായിട്ടുള്ള ഒരാളുണ്ട് ഹിന്ദു എന്ന് പേരായിട്ടുള്ള മഹർഷി ആരുമില്ല അപ്പോൾ പിന്നെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ജീവിതചര്യ പ്രോസസ് ഓഫ് ലിവിങ് അത് ജീവിതത്തിൽ അനുശാസിച്ചു കൊണ്ടുപോകാനുള്ള ധാർമ്മിക മൂല്യങ്ങൾ അനേകായിരം ഋഷിവര്യന്മാർ അനേകായിരം ഗ്രന്ഥങ്ങളിലൂടെ അനേകായിരം വർഷങ്ങളായി അനേകായിരം വിഷയങ്ങളിൽ മനുഷ്യ ജീവിതത്തെ ധന്യമാക്കാൻ തന്നിരിക്കുന്ന ആ സന്ദേശങ്ങളുടെ അനുയോജ്യമായത് എടുത്ത് അനുയോജ്യമായതെടുത്ത് ദേശത്തിനും കാലത്തിനും പറ്റുന്ന വിധത്തിൽ അത് ജീവിതത്തിൽ ഇഴുകിച്ചേർത്ത് ജീവിക്കുന്നവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എന്നോട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുമുണ്ട് നിങ്ങളും ഒരു ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് എം എസ് സി കെമിസ്ട്രി എടുത്ത ഒരു വ്യക്തിയുണ്ടെന്ന് വിചാരിക്കുക എം എസ് സി കെമിസ്ട്രി എടുത്ത വ്യക്തി പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫസറുടെ പുസ്തകം മാത്രമേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക എം എസ് സി ഫിസിക്സ് എടുത്ത ഒരാൾ പറയുകയാണ് ഞാൻ ഹെയ്സൺബർഗിൻ്റെ പുസ്തകം മാത്രമേ പഠിക്കുള്ളൂ എന്ന് അത് എന്തൊരു അബദ്ധമായിരിക്കും ഈ ലോകം വികസിച്ചിട്ടില്ലേ നമ്മുടെ അറിവ് വികസിച്ചിട്ടില്ലേ ജീവിതചര്യകളിൽ വികാസം ഉണ്ടായിട്ടില്ലേ അതൊന്നും നോക്കാതെ കണ്ണുമടച്ച് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് മാത്രമേ രണ്ടായിരത്തി പത്തിൽ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോവാണോ പുറകോട്ട് പോവാണോ പോകേണ്ടത് മുമ്പോട്ടാണ് പോകുന്നത് പുറകോട്ടാണ് അതുകൊണ്ട് ഭാരതീയർക്കത് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ അവർ പറഞ്ഞു ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വത ഇത് ഞാനൊരു നാലഞ്ച് ദിവസം മുമ്പ് പറഞ്ഞ ഒരു ശ്ലോകത്തിലൂടെ സന്ദേശത്തിലൂടെ പറയേണ്ടായിട്ടുണ്ട് നന്മ നിറഞ്ഞ അറിവ് ലോകത്തിലേത് ആചാര്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് രാജ്യത്തിലുള്ള ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് ഭാഷയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ അറിവ് നമ്മളെ ധന്യമാക്കാൻ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ പ്രയോജനപ്പെടുമെങ്കിൽ അത് എടുക്കണം എന്ന് അടിവരയിട്ട് ഭാരതത്തിലെ വേദങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ആസ്ട്രേലിയയിലേക്കും യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഇംഗ്ലണ്ടിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരാറുള്ളപ്പോൾ അവിടെ സനാതനധർമ്മം സ്വീകരിക്കാൻ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് മുമ്പോട്ട് വരുന്നത് അവരുടെ ജീവിതത്തിൽ ഹിന്ദു ധർമ്മം ഇഴുകി ചേർത്തുകൊണ്ടിരിക്കുകയാണ് അവർ എന്താ കാരണം ഭാരതത്തിൽ നിന്ന് സനാതനധർമ്മത്തിൻ്റെ കുറേ മിഷണറിമാർ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ചെന്ന് അവരെ മതപരിവർത്തനം ചെയ്യുന്നത് അല്ല മറിച്ച് അവർ നമ്മുടെ ഗ്രന്ഥങ്ങൾ തന്നെത്താനെ വായിച്ചു അത് നല്ലതാണെന്ന് അവർക്ക് തോന്നി ആ മഹത്വം അവർ സ്വീകരിക്കുന്നു അതുകൊണ്ട് നമ്മളുടെ ഗ്രന്ഥങ്ങൾ തന്നെ നോക്കുക ഋഗ്വേദം ഒരു ഗ്രന്ഥമല്ല ഇരുപത്തഞ്ച് പുസ്തകങ്ങളാണ് ഋഗ്വേദം എന്ന് പറയുന്നത് അത് ശാഖല ഭാഷ്കളശാഖ ഭാഷ്കള ശാഖ സാങ്ക്യായന കൗശീതകി ശാഖ എന്ന് പറഞ്ഞ് ധാരാളം റിസെൻഷൻസ് ഋഗ്വേദത്തിനുണ്ട് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നു ഋഗ്വേദം എന്ന് പറയുന്നത് ഒരു പുസ്തകമാണെന്ന് അതിനകത്ത് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാർ ധാരാളമുണ്ട് യജുർവേദം ഒരു പുസ്തകമല്ല നൂറ്റിയെട്ട് റിസെൻഷൻസാണ് യജുർവേദത്തിലുള്ളത് വ്യത്യസ്ത ഗ്രന്ഥങ്ങളാണ് യഥാർത്ഥത്തിൽ യജുർവേദം എന്ന് പറയുന്നത് അതിൽ പല പല ഋഷിവര്യന്മാരും അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ടുണ്ട് സാമവേദം എന്ന് പറയുന്നത് ആയിരത്തോളം ശാഖകളാണുള്ളത് അഥർവവേദത്തിന് അൻപത് ശാഖകളാണുള്ളത് അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം വേദങ്ങളിൽ പോലും ദേശത്തിനും കാലത്തിനും വ്യക്തികളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് അത്രയും തുറന്ന മനസ്സുള്ളവരായിരുന്നു ഭാരതീയർ ഒരു ഋഷിവര്യനും പറഞ്ഞിട്ടില്ല ഞാൻ എഴുതിയ ഋഗ്വേദം മാത്രമേ താൻ വായിക്കാവൂ എന്ന് ഒരു ഋഷിവര്യനും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ മാറ്റം വരുത്തരുതെന്ന് പാണിനി പാണിനിയുടെ സംസ്കൃത വ്യാകരണ പുസ്തകം എഴുതിയപ്പോൾ അഷ്ടാധ്യായി എഴുതിയപ്പോൾ അഥവാ മഹാഭാഷ്യം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇന്ന് വരെ ലഭ്യമായിട്ടുള്ള ഭാഷാശാസ്ത്ര നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതിയത് കാലം മാറുന്നതനുസരിച്ച് പുതിയ പുതിയ ഭാഷാ പണ്ഡിതന്മാർ ഏത് നിയമമാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ഭാഷാശാസ്ത്രം പ്രയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം എന്നാണ് പറഞ്ഞത് എൻ്റെ അർത്ഥം എന്താ ഇത്ര ഗംഭീരമായിട്ടാണ് പറഞ്ഞത് ഇത് തന്നെയല്ലേ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യ ഏതത് അശേഷേണ യഥാ ഇച്ഛസി തഥാ ഞാൻ അതിഗഹനമായിട്ടുള്ള അറിവ് നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞത് അതേപോലെ നീ സ്വീകരിക്കണമെന്നൊന്നും നിർബന്ധമില്ല വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് നിനക്ക് ഇത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യാനാണ് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അർജുനനോട് പറഞ്ഞത് ശ്രീകൃഷ്ണൻ പറഞ്ഞത് പുണ്യവാളന്മാരൊന്നും പറഞ്ഞതല്ല അവതാരമായ ശ്രീകൃഷ്ണൻ പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തുറന്ന മനസ്സുള്ളവരാവണം ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും നിരീശ്വരവാദികളും ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും മദ്യപക്ഷക്കാരും എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ പത്തോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിലുള്ളത് മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്നത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമല്ല അതാണ് പലപ്പോഴും മതഭ്രാന്തായി മാറുന്നത് കുറേ ഹിന്ദുക്കൾ ബൈബിളും ഖുറാനും വായിച്ചു എന്ന് പറഞ്ഞിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല കുറേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഭഗവത്ഗീതയും വേദവും പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഹിന്ദു ധർമ്മമോ ലോകമോ ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല ഒരു ദൈവവും ശപിക്കുകയുമില്ല ചിലർ പറയാറുണ്ട് ഭഗവത്ഗീത വായിച്ചാൽ നമ്മുടെ ദൈവത്തിന് ദേഷ്യം വരും അങ്ങനെ ദേഷ്യവും വാശിയും പകയും എല്ലാം ഉള്ള ഒരു പാർട്ടിയാണോ ദൈവം അപ്പോൾ പിന്നെ ദൈവം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ പോയില്ലേ വാശിയും പകയും വിദ്വേഷവും അസൂയയും കുശുമ്പും കുനിഷ്ടും പരദൂഷണവും പാരവെപ്പും എന്നും ഇല്ലാത്ത പാർട്ടിയല്ലേ നമ്മൾ ഈശ്വരൻ എന്ന് പറയുക എന്നിട്ട് നമ്മൾ തന്നെ ആ ഈശ്വരന് ദേഷ്യം വരും വാശിയുണ്ട് പകയുണ്ട് വിദ്വേഷമുണ്ടെന്നെല്ലാം നമ്മൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുക അത് മനുഷ്യൻ്റെ സങ്കുചിതമായ മനസ്സിൻ്റെ പരമകാഷ്ഠയിലെത്തിയ വിലാസമാണ് വിലസലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഓർമ്മിക്കുക ഈശ്വരന് നിങ്ങൾ ഏത് ഗ്രന്ഥം വായിച്ചാലും ഏത് അറിവ് നേടിയാലും ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ അറിവാണ് knowledge is a strength love is God knowledge is God നമ്മൾ സാധാരണ പറയാറുണ്ട് വിജ്ഞാനം ബ്രഹ്മേതി വ്യജാനാത് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് വെച്ചാൽ എന്താണ് പ്രകർഷേണ യജ്ഞാനം വർത്തതേ തദേവ പ്രജ്ഞാനം തത് രൂപം ബ്രഹ്മ ഇതി വദന്തി അതല്ലേ എൻ്റെ അർത്ഥം ചൈതന്യവത്തായി നന്മ നിറഞ്ഞ അറിവുകളെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനെ പരമമായ ചൈതന്യത്തെ ബ്രഹ്മമെന്ന് പറയുന്നു അപ്പോൾ നമ്മളെന്നും നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ ദുരാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും എൻ്റേത് മാത്രം ശരി എന്ന ധാരണകളിൽ നിന്നും മാറാനൊരു ശ്രമം നടത്തണം വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് ദൈവത്തിന് നിങ്ങൾ ഏത് പുസ്തകം വായിക്കുന്നു ഏത് ഭക്ഷണം കഴിക്കുന്നു എങ്ങനെ കിടന്നുറങ്ങുന്നു ഏത് പ്രസംഗം കേൾക്കാൻ പോകുന്നു ഇതൊന്നും ദൈവത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല ഈശ്വരൻ്റെ പരിധി ഒന്ന് മാത്രമാണ് നിങ്ങൾ ധർമ്മ സത്യത്തിലൂടെ ജീവിക്കുന്നുവോ അധർമ്മത്തിലൂടെ ജീവിക്കുന്നുവോ സത്യസന്ധനായി ജീവിക്കുന്നുവോ കള്ളത്തരത്തിലൂടെ ജീവിക്കുന്നുവോ നിങ്ങൾ നീതിയും ന്യായവും ഇല്ലാതെ ജീവിക്കുന്നുവോ നീതി ന്യായത്തോടുകൂടി ജീവിക്കുന്നുവോ ഇങ്ങനെ ഈ പ്രപഞ്ച ചൈതന്യമാണ് നമ്മളെ വിലയിരുത്തുന്നത് എന്താ കാരണം മറ്റു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും താളം തെറ്റിക്കുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്താൽ പ്രകൃതി ഉടനെ അതിനെതിരെ റിയാക്റ്റ് ചെയ്യും ഈ മാനവരാശിക്കും ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും വായുവിനും ഈ പ്രകൃതിക്കും അനുയോജ്യമല്ലാത്തത് മനുഷ്യനിൽ നിന്നുണ്ടാവുന്നതിന് പറയുന്ന പേരാണ് അധാർമിക ജീവിതമെന്ന് ആ അധാർമിക ജീവിതം മനുഷ്യൻ നയിച്ചാൽ പ്രകൃതി അതിന് പ്രതികരിക്കും അതാണ് ഈശ്വരൻ്റെ പ്രതികരണം അല്ലാതെ മഹാവിഷ്ണുവിനെ ആരാധിച്ച ജോസഫിനോട് നീ എന്തിനാടാ അത് ചെയ്തത് എന്നൊന്നും ആരും ചോദിക്കില്ല യേശുദേവനെ കണ്ടു വണങ്ങിയ രാധാകൃഷ്ണനോട് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നു നീ എന്തിനാടാ യേശുദേവനെ കണ്ടു വണങ്ങിയത് ഇങ്ങനെയുള്ളതെല്ലാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ധരിക്കുന്ന നമ്മൾ എത്രയോ തരം താഴ്ന്ന ലെവലിലേക്ക് പോവുകയാണ് അതരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം